പക്ഷേ എന്തിനാ ചോദ്യം ഇസ്തക്സറബിഹ എന്നാൽ ആ ചോദ്യം കൊണ്ട് അവൻ വർദ്ധിപ്പിക്കുകയാണ് മീൻ തോന്നത്തി ജഹന്നമ ജഹന്നമിന്റെ തീക്കട്ടകളാണ് അവൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്തിക്സാറിന് വേണ്ടി ചോദിച്ചാൽ കാലു സഹാബത്ത് ചോദിച്ചു വമാ ബഹുരു എന്ന് പറഞ്ഞില്ലേ ആ ഹിനന്റെ കണക്കത്തിലെ നബിയൻ കാല തങ്ങൾ വന്നു അശാ ഉലൈലത്തിൻ ഒരു രാത്രി കഴിക്കാനുള്ള രാത്രിയത്തെ ഭക്ഷണം ഉണ്ടായാൽ ഗനിയായി അപ്പൊ നേരത്തെ കൂത്തു യോമം വലയിലെത്തി ശാരിയും അതാണ് നല്ലതെന്ന് പറഞ്ഞില്ലേ കുൽത്തു വഹാദ ഈ പറഞ്ഞ ഹദീസ് അലി റളിയുള്ളാഹിന്റെ ഹദീസ് യുറജിഹുൽ ഫിൽ ഖദിരില്ലദി യഹ്റമു മഅഹു സുആലു ഹറാമാകുന്ന തരത്തിൽ ഉണ്ടാകേണ്ട കതിറത ആ കതിറിന് റജിഹക്കിയിരിക്കുന്നു ആപ്പ് നിർഹമിനല്ലല്ലോ ഇവിടെ പിന്തുണ വന്നത് ഇനി വഹാദ കുല്ലുഹു മബനിയൻ അലൽ കസ്തി വന്നീയ ഈ പറയപ്പെട്ടതൊക്കെ കസ് നീയത്തിന്റെ മുള്ളാണ് ഏത് ഈ കൂത്തുള്ള ആള് ഇസ്തിഖാറിന്റെ മുള്ള ഈ ഹറാമെല്ലാം വന്നത് അതായത് കൂത്തൽ ബഷരീത്തിന് അതായത് ശാരീരികമായ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾക്കുള്ള പൈസയും പണം ആവശ്യപ്പെടുന്നു എന്തിനുവേണ്ടി അത് തന്നെ വർദ്ധിപ്പിക്കരുത് അതിന്റെ മുള്ളാണ് ചർച്ച ഇനി ഒരാൾക്ക് കൂത്തുണ്ട് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് റുപ്യന്നുണ്ട് പക്ഷെ ഓ റൂഹാനിയത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ചോദ്യമില്ല പക്ഷെ ഓനിക്ക് വാങ്ങിയത് പൈസ ഹലാലാവൂല അത് വേറെ കൊടുക്കണം വേറെ കൊടുക്കണം ആവണം അതന്നെ അപ്പൊ ഫമങ്കാന മുറാദു കൂത്തുർ റുഹാനിയ കൂത്തർ റുഹാനിയ റുഹാനിയായ കൂത്താഴത്തിന്റെ മുറാദ് എന്നാ പല കലാമ അഹോ അവനോടിപ്പം നമ്മൾ സംസാരില്ല അവൻ എത്ര പണക്കാരനായാലും ചോദിച്ചോട്ടെ ആവശ്യം പറയാം അല്ല വമങ്കാന മുറാദുഹു കോത്തുൽ ബസരിയ ബഷരിയായ കൂത്താണ് മുതാസിന് അവൻ നഷ്ടപ്പെട്ടോൻ തന്നെ ഓരോരുത്തരും അവന്റെ ശാഖ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു വെച്ചാൽ ഓരോ നീയത്തും അവരവന്റെ ഒരു പ്രത്യേക ശൈലിയുണ്ടല്ലോ വമിൻ ആദത്തിൽ കോമി ആദ്യത്തേക്ക് സൂചന അർത്ഥം പറയണത്രേ അല്ലേ അവിടത്തേക്കാ സൂചന ആദത്തിൽ കോമിൽപ്പെട്ടതാണ് ഇല അറഫു അഹദൻ ഒരാളെ പറ്റി ഓർക്കറിഞ്ഞ് യസ് അലുലി ശഹുബത്തി നഫ്സിഹി നഫ്സിന്റെ ഷഹബത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് എന്ന് കണ്ടാൽ ഹജറൂഹു അവർ ബഹിഷ്കരിച്ചു കളയും കൊടുക്കലുമില്ല വാങ്ങലുമില്ല വലാമൂഹു അവർ എന്താക്കും ആക്ഷേപം പറയും ഹത്താജത്തൂബ തൗബ ഉണ്ടാകുന്നത് വരെ വമിൻ അത് അടുത്തു വന്നു രണ്ടാമത്തെ വരി അതാണ് ബൽഹാക്കമു ആലഹി ബിത്തഹാജുരി ഇനി അടുത്ത വരി ഏതാ വൽ ലമ്മ യസ്ഹു ഇൽഹാഫാന്ന് വേണ്ടേ അതാണ് പറയുന്നത് രണ്ട് അയ്യക്കൂനബി ഇതിനിമ്മിന ഷെയ്ഖ് ഈ ഷെയ്ഖിന്റെ വക്കൽ നിന്നുള്ള ഇതിനോടുകൂടി മാത്രമായിരിക്കണം ഫൈല്ലം യക്കുൻ ഇതിനുൻ ഇതിന് ഇല്ലാത്ത പക്ഷമാണെങ്കിൽ ഫക്കത് ഹസിറഫി അതിലവൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു നഫ്സ് പിടിച്ചു കൊടുക്കുന്ന സാധനം നഫ്സാണ് ഈ ജീവനിക്ക് കൊടുക്കുന്നത് ബത്തഷർ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്ത് ലഹു അവന് നഫ്സ് പിടിച്ചെടുത്ത് കൊടുക്കുന്ന എന്തുണ്ടെങ്കിലും ഫലാന ഫി അതിൽ ഇവനിക്ക് ഉപകാരമില്ല ഇത് നഫ്സിന്റെ ഭാരമേറിയ സംഗതി കൊണ്ടേ എന്താക്കുള്ളൂ നഫ്സ് മരിക്കുള്ളൂ ഇവിടെ നെഫ്സിന് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വാങ്ങുന്നു അപ്പൊ നെഫ്സ് മരിക്കാണ് സജീവ രംഗത്താ ഉള്ളത് അത്താലിത്തോ മൂന്നാമത്തെ അതവ് അഞ്ഞക്കൂന മുത്തഹല്ലിയം ഹല്യത്തിൽ അബ്ദിൽ ഫക്കീർ ഒരു ഫക്കീറായ അബ്ദിന്റെ ഉടയ വസ്ത്രങ്ങളുണ്ടല്ലോ അതിന്റെ കൊലം അതുകൊണ്ട് ആവരണം ആ വസ്ത്രം അണിഞ്ഞവരാവണം എങ്ങനെ യത്തുലബുൽ മദതമിനൽ അലിയിൽ കബീറായ അള്ളാലവക്കലിന് വക്കലിന് മദതിനെ തേടുന്ന രീതിയിൽ അപ്പൊ ഫയക്കൂൻ ഹാഫിയത്തിച്ചില് കാലിന് ചെരിപ്പിടാൻ പാടില്ല ആരിയർ റഹസി തല തോന്നിട്ടാളാകണം ഫീറൻ ഫക്കീറൻ ദരീലൻ യുനാദി സയ്യിദഹു മതാ അള്ളാഹിലില്ല അള്ളാഹുവിന്റെ തിരക്ക് അള്ളാഹ് വേണ്ടിത്താം ചെരുപ്പം വേണ്ട അള്ളാഹുടെ സ്വത്താണ് ഇങ്ങനെ തരുന്നു അള്ളാഹ് വേണ്ടിത്താന്ന് പറയാൻ അപ്പൊ അവിടെ എന്ത് വേണം എന്ന് പറയുന്ന വസനത്തിൽ അള്ളാഹുലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചോളുന്നതാണ് ആ മാരിഫത്തിന് ഇല്ലെന്നോ ലീ ലിനഫ്സി എന്ന് പറയാൻ പറ്റൂല അട അട മനസ്സ് മനസ്സ് പ്രത്യേകം കരുതിയിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ആ മനസ്സ് കരുതിക്കൊള്ളും ഇത് ഫാത്തിയതും വയ്യാക്കാൻ ആമത് വയ്യാക്കാൻ എസ്കൈനോടെ പ്രത്യേകം ഉള്ളവർ വേണമെന്ന് പറഞ്ഞ മാതിരി അറാബിയോ നാലാമത്തേത് ജിറായ് പോലെ കൈ എന്താക്കണം ഇങ്ങനെ കയറ്റുക വയമുദ്ദുഹായി നെഹമിൽ മസൂലിനെ കൊള്ള നീട്ടിയണം വന്തുറില്ല ജിഹത്തി അവനെ കൊള്ള തന്നെ നോക്കിയും പോണോ ചില ഇങ്ങനെയൊക്കെ ആ നാണക്കേട് കുറച്ച് കുറഞ്ഞു പോകും അവറ്റൂല മറക്കണ്ട നോക്കണം എന്നെ നാളിക്ക് അശബ്ദു അല നഫ്സി അപ്പൊ നഫ്സിന് വളരെ കടുപ്പം വരും ഈ മൗത്തിഹാന്നല്ലേ വണ്ടി മബദ്ധത്തിഹാന്നാണ് ഉള്ളത് മുതല്ലേ ആ ഈ മൗത്തിഹ നഫ്സിന്റെ മൗത്തിന് നീ വളരെ അശ്രമമാണ് ഇവിടെ മറക്കില്ല കാണുമ്പോൾ അയാൾ തോന്നില്ലേ വൽ മുറാദു എത്തരത്തിൽ സുഹാല് കൊണ്ടുള്ള മുറാദ് ഇന്നമാഹുവ മൗത്തു നഫൂസി നഫ്സുകൾ മരിക്കലും അറുവായങ്ങൾ ഹയാത്താകലുമാണല്ലോ നമ്മുടെ ആവശ്യം അപ്പൊ ഈ ലജ്ജ കയറിയിട്ട് വേണം നഫ്സ് മരിക്കാൻ അതിനെ മൊത്തം നോക്കണം എന്ന് പറഞ്ഞത് അൽഹാമിസു അഞ്ചാമത്തെ അതബ് അഞ്ഞക്കൂന ആരിഫൻ ഈ പോകുന്നവനെന്താകണം ഒന്നിക്കൽ ആരിഫാകണം അല്ലെങ്കിൽ ഔ മുസ്തഷരീഫൻ ആരിഫിന് താഴെയുള്ള ഒരു മുസ്തഷരീഫ് ഇപ്പൊ പറയില്ലേ പണ്ട് മഹിക്കുമ്പോൾ ഓടിയിട്ടുണ്ട് ആരിഫ് മുസ്തഷരീഫ് സാധിക്കുന്നുണ്ട് മൂന്ന് വർത്തവ ആരിഫാകുമ്പം പാസായി കോഴ്സെല്ലാം കഴിഞ്ഞ് പാസ്സായ ആരിഫ് ഏകദേശം പാത്താകാൻ അടുത്തിട്ടുണ്ട് എന്നുള്ള എത്തിയെത്തിന്റെ നിലക്ക് എന്താ മുസ്തശരീഫ് എന്ന് പറയും അതിന് താഴെ പടിയിലാണ് അവര് സുലൂക്കിയുള്ളത് അപ്പൊ ആരിഫോ മുസ്തശരീഫോ അയ ആക്കായി പൊരിക്കോളിക്ക് കിഞ്ഞുള്ളൂന്ന് പറഞ്ഞു അല്ലെ നെഫ്സും ഇരിക്കൂല അപ്പൊ ഒന്നാം സ്ഥാനം ആരിഫ് രണ്ടാം സ്ഥാനം മുസ്തശരീഫ് അപ്പൊ തക്കോണ് യദുഹോ അപ്പൊ അങ്ങനെയുമ്പോളെ അവന്റെ യദും ലിസാനും ഇഷീറാണ് ഇല അന്നൽ ഹൽക്ക ഹിക്കുമത്തുൻ ഹൽക്ക് ഇത് അന്നൽ ഹൽക്ക് ഉണ്ട് അതിലെ ഇരൽ ഹൽക്ക് ഇന്നേയുള്ളൂ ഇരൽ ഹൽക്കി ഹിക്കുമത്തൻ അതവിടെ അന്നന്റെ ആവശ്യം വരുന്നില്ല ആരിഫോ മുത്തശ്രീഫോ ആകുമ്പോഴെന്താവുള്ളൂ വാസിത ഉറക്കുള്ളൂ അപ്പൊ ഇവന്റെ കെയ്യും നാവും എവിടത്തേക്ക് ഇലൽ ഹൽക്കിലേക്ക് ഹിക്കുമത്ത് എന്ന നിലക്ക് ഭൗതിക ആ കൽബോ ഹക്കിലേക്ക് അപ്പൊ അന്ന ഗുണമെന്നില്ല ഇവിടെ ഇലൽ ഹൽക്ക് എന്നതാണ് ഇക്കുമത്തിൽ നടക്കുന്നത് അപ്പൊ ഇക്കുമത്ത് എന്ന നിലയിൽ കയ്യിൽ ലിസാനും പടപ്പോടെ കൊള്ളം പോകുന്നുണ്ടാകും കൽബ് നേരെ ഒട്ടേക്കും പോയി കൽബുഹു അല്ലക്കും ബിൽ മലിക്കൽ ഹക്കിനോട് ആരഫിൻ ഹിക്കമിൽ പറഞ്ഞിട്ടുണ്ട് ഹൽക്കുകളെ വക്കൽ നിന്ന് വാങ്ങലിലേക്ക് നിന്റെ കൈ കിട്ടണ്ട എത്ര വരെ ഇല്ല അന്തറ ഇല്ല എന്നല്ലേ ഇല്ല ഇലാന്ന ഇല്ല ഇല്ല ഇല്ല അന്തറ അന്നൽ മുഴത്തിയ ഫീഹിം മൗലാക്ക പടപ്പുകളിൽ കൂടി നിനക്ക് മുഴത്തിയാരാ നിന്റെ മൗലയാണ് എന്ന് കാണാത്ത കാണാത്ത കണ്ടാലല്ലാതെ കൈനീട്ടാൻ പാടില്ല അപ്പൊ എന്താ ഈ ആരിഫിനോ മുസ്തജിഫിനോ നടക്കുള്ളൂ അത് വെറും സാലിക്ക് എന്താക്കും ഇനിമ തന്നെ ഏറ്റവും മതിയില്ലല്ലോ ഓനാ തന്നെ പറയല്ല ഫൈൻ കുന്ത കഥാലിക്ക മുഴത്തി മൗലയായ അള്ളാഹു തന്നെയാണ് എന്ന് നീ അറിയാൻ കാണാൻ കഴിഞ്ഞാൽ തറാന്ന പറ തറാന്ന് പറയുമ്പോൾ ബോധ്യപ്പെടണം കുറച്ച് നോക്കെങ്കിലും പോണം അങ്ങനെയാണെങ്കിൽ ഇൽമോ ഇൽമ യോജിക്കുന്ന എന്തെല്ലാം ഉണ്ടായാലും വായിക്കുമെന്ന് ഇവനല്ല അള്ളാഹും ഇവന്റെ മുഖേന നൽകുന്നത് അള്ളാഹുമാണ് ശുക്ർ അള്ളാക്കാണ് ആ രീതിയിൽ ശരിക്കും ഫലാഹട്ട് വരണം എന്നാൽ ഇൽമിനോട് യോജിക്കുന്ന എല്ലാം വായിക്കുമെന്ന് പറഞ്ഞു നല്ല വസീറത്തോടുകൂടി എന്തുണ്ട് എല്ലാം വാങ്ങാം ഇൽമി യോജിക്കുന്ന അത് ചെറ ഹലാലാക്കണം ഉപയോഗിക്കുന്ന ഹലാലാക്കിയ വസ്തുക്കളൊക്കെ വാങ്ങാം ആ അതും വരും അത് കൂടുതൽ വാങ്ങിയ കൊടുക്കണം കൂടുതൽ വന്നപ്പുറം കൊടുക്കേണ്ടി വരില്ല വക്കീല അത് ഏറ്റമിൽ പറഞ്ഞു ബാഫത്തൽ ഇൽമിന്റെ അർത്ഥം മൂപ്പർ പറയൂ മിൻ അലാമത്തിൽ ഫക്കീരി സാദിഖി സാദിഖായ ഫക്കീറിന്റെ അലാമത്തിൽപ്പെട്ടതാണ് ആ മുഴത്തി ആരാ അള്ളാഹു അല്ല മയ്യുവത്തി വാന്റെ മക്കളിൽ നിന്ന് സതക്ക വാങ്ങുന്ന ആളുകൾ ലാമിമ്മൻ ജറത്ത് സതക്കത്വാലായതി ആരെ കയ്യാലാണോ സതക്ക വന്നു ചേർന്നത് അവനിൽ കൂടിയല്ല അപ്പൊ സക്കാത്ത് വാങ്ങുമ്പോൾ ഈ നാൽപ്പത് ഇറാമിനേക്കാൾ ഇറാൻ പാടില്ല സതക്ക വാങ്ങുന്നത് സതക്ക ആരെ കയ്യാൽ വരുന്നോ കൈക്കാൻ നോക്കൂല എന്നല്ലേ അതിനെന്താ അലാമത്ത് അലാമത്ത് ഹോ അതിന്റെ അലാമത്ത് എന്താണ് അല്ല ഇതൊന്നും മാറി തരാത്താണ് ആക്ഷേപിക്കൂല കാരണം അള്ളതരായിട്ടില്ല ആരല്ലോ ഇവന്റെ കയ്യാൽ എനിക്കല്ല വിരിച്ചിട്ടില്ല ആക്ഷേപില്ല വല എന്താ കൊടുത്താൽ കൊടുത്താനാ വല്ലാണ്ട് പോയിട്ടുമില്ല ഓൻ തന്നില്ലേ ഓനത്ര തന്നില്ലേ നീ തന്നാടാ നീ ബഹീലല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും പറയാൻ നിൽക്കൂല മുഴത്തി മാന്യമാര് തന്നെ അന്നാവല്ലേ ഓ വമല്ലം യക്കുൻ ഇൻദഹു ഹാദൽ ഇൽമു ഈ ഇൽമു എത്തന്റെ പക്കലില്ലേ എന്നാ തഅല്ലമഹു അത് പഠിച്ചോളണം അധ്വാനിച്ച് പഠിച്ചോളാ അബുൽ ഖുറൂജി ഇല സുആലിന് പോകുന്നതിന് മുമ്പായിട്ട് പഠിച്ചിട്ട് കഴിഞ്ഞാൽ മതി വരുമ്പോ മനസ്സിന് ത്യാഗം വരില്ല അതെ നോക്കാം ഫൈൻ കസുറ അലേഹിൽ അത്വാവ് ഇതിവനിക്ക് കിട്ടലോട് കൂടിപ്പോയി നോക്കാം കിട്ടലേ കിട്ടലാണ് എന്നാ പയം വേണം യുക്കത്രപ്പി സുആാല് കുറച്ച് കുടിക്കണം ഇനി ഹരം പിടിച്ചോക്കണ്ടല്ല അതാ ലിയന്ന നഫ്സ് മജബൂലത്തിനല്ല ഹബ്ബില്ലത്തായി കിട്ടാൻ കൊതിക്കല്ല നഫ്സ് മജബൂലത്തായി മാറും ഇനി കിട്ടല്ലേക്ക തലമറിഞ്ഞു വരുമല്ല നഫ്സ് ഇനി മൻ ആണ് അവന്റെ പോയിരിക്കുന്നെല്ലാം വെളിവാകുന്നു പോയി ചേർന്ന് കിട്ടുന്നില്ല എന്നാൽ പയമ്പ് അഞ്ഞസീദ് ഫീ സുആൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാൻ എന്നാൽ നെഫ്സ് വെച്ചുകൊണ്ട് കേട്ട് നിരാശപ്പെട്ട് മടങ്ങിയാൽ നെഫ്സ് എന്താക്കും പിന്നെയും കുടുങ്ങും വളർത്തിക്കും അപ്പോഴാണ് ഹയാത്തുറോഹിന് വേണ്ടി മാത്രമുള്ള സ്വാലാണ് കാരണം ഒന്നും കിട്ടുന്നില്ലല്ല സ്വാലേ സ്വാല് മാത്രം കൂത്തൽ ഭക്ഷ്യത്തൊന്നും കിട്ടുന്നില്ല അപ്പൊ ഹയാത്തുറോഹ് മാത്രമായി മാറി ഫൈം കമല ശൈ ഇനി വല്ലതും കമല് ചെയ്താൽ വലം ജജിത് അഹദം മിനൽ ഇഹ്വാൻ ഇഹ്വാൻ നിങ്ങളെ പെട്ട ഒരാളെയും അവിടെ ഒന്നും കാണുന്നില്ല നഫാൻ യത്തസന്തക്ക് ഇതാരിക്ക ലൈലാൻ രാത്രി കൊണ്ടുപോയി സതക്ക ചെയ്തോടട്ടെ ബിഹൈസുൽ അഷ്റബി ഹാദുൻ ഒരാളും കാണാത്ത വിധത്തിൽ ഔ ജറമിഹാഫി മൗലിഇൻ ഹാൽ അല്ലെ ഹാലിയ സ്ഥലത്ത് അവിടെ എന്താക്ക് അങ്ങ് എറിഞ്ഞാളാ അന്ന് ഇളാത്തുൽ മാലിന്റെ പ്രശ്നം വരുന്നുണ്ട് അതിനൊരാ ശാരി വന്ന് വല്ല ഹസനു അതിന് ഉദ്ദന ദാരിക്ക ഫി മൗലിഇൻ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് വെക്കുക എന്തഫിഹിബിഹിന്നാസോലാശ്റുബിഹി വെച്ചാളിന്റെ ഉണ്ടാക്കുന്ന ഇരിയുണ്ടാവും പൊതുസ്ഥലത്ത് എല്ലാവർക്കും കൊടുക്കാനുള്ള പൈസയ്ക്കാണ് വെച്ചാളാ തറയിലാണ് വെച്ചോ മണ്ണെല്ലാം കൊണ്ട് പോയിക്കോട്ടു ഞാനാ വെച്ചുന്നതിയുമ്പോ കഴിയുമ്പോ ഞാനാവത്ത് ഞാനാവും അല്ലാ നിസായി നിസായിനോട് ചോദിക്കാൻ പാടില്ല അത് മുമ്പും പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങന്മാർ കൊണ്ടുത്തരുമ്പോ എന്താക്കൂ ചിലപ്പോ തട്ടോടാണ്ട് വരെ കൊണ്ടുവരും അപ്പൊ അന്യ പെണ്ണുങ്ങളെ കണ്ടിരുന്നു വലാമിന സിബിയാൻ അവർക്കിൽ നിന്നും വേണ്ട സിബിയാൻ കൊണ്ട് ഉദ്ദേശം മല്ലം ഞാത്തിന് പ്രായപൂർത്തി എത്താല എത്താതെ എല്ലാവരും തന്നെ നല്ല ചെറിയ കുട്ടീനെ എത്തമ്മക്കണ്ട പ്രായപൂർത്തി എത്താത്തവർ വലാമിൻ അഹലി സിമ്മത്തിന്റെ അഹലുകാർ അവർക്കൊന്നും വേണ്ട വലാമിൻ ഹറാമി ഹറാമിനെ തൊട്ട് സൂക്ഷ്മത കാട്ടാത്ത ചില വ്യക്തി ഉണ്ടല്ലോ ഓരോടും വാങ്ങണ്ട കാരണം കിട്ടുന്ന ഹറാമായി പോവും വഹാദ ഈ പറഞ്ഞിടത്തോളം കാര്യം പറഞ്ഞത് ഇൻകാന മഹു സുലൂക്കിൽ നിന്ന് വല്ലതും ബാക്കിയുള്ള ആളെ സംബന്ധിച്ചാ പറയുന്നു കൂടി കൺട്രോൾ കൺട്രോളാക്കാൻ കഴിയുള്ളൂ പൈൻകാന മജുദൂമൻ മഹലൻ തനിച്ച മജുദൂബായി പോയി സുലൂക്കിന്റെ ഒരു അംശം പോലും ബാക്കിയില്ലാത്ത മജുദൂബായാലോ പല കലാമാലി ഓറപ്പറ്റി ഇപ്പൊ ഒന്നും പറയുന്നില്ല ഓറപ്പറ്റി നിയമം കൽപ്പിക്കുന്നില്ല അവിടെ ഹുക്കുമില്ലല്ലോ ഇല്ല യതുമം കണ്ടേറിയാലേ പിന്നെ ഹുക്കുമില്ല മർഫോൽ കലമായി ഫിൽ അതാണ് ഹിക്കമിൽ നേരത്തെ പറഞ്ഞില്ലേ അത് പറഞ്ഞ അർത്ഥം ഇൽമിനോട് അനുയോജ്യമായ രീതിയിൽ എന്തല്ല എല്ലാം മൈക്കോളി എന്ന് പറഞ്ഞു അപ്പൊ മജുദൂബാണെങ്കിലും ചോദ്യമില്ല സുലൂക്കിന്റെ അവസരത്തിൽ ഇൽമിനോട് അനുയോജ്യമായിട്ട് എന്താക്കാം ഇത് ഹറാമാണോ എത്ര കതിരെടുക്കാം ഏതവസരത്തിലെടുക്കാം എങ്ങനെ ഉപയോഗിക്കാം അതെല്ലാം കൂടി ചെയ്തിട്ട് വക്കത് ഹറൽ മസ്അലത്ത ഈ മസ്അലയെ ശരിക്ക് തഹരീറാക്കിയിട്ടുണ്ട് ആര് അഷേഖിബിൻ അബ്ബാദ് റബിയല്ലാഹുവിനോട് ഹിക്കുമിന് ചെറഹിലി ഹിക്കുമിന് ആദ്യം ഇറങ്ങിച്ച അതാണല്ലോ ഇൽമൻ ഇൽമൻ വെച്ചാൽ ഫിഖാലി വാ തസൗഫൻ തസൗഫിന്റെ ഭാഗത്തിൽ കൂടിയും രണ്ട് നിലക്കും ഒപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ട് വതക്കർണാമിന്താളിക്ക് അതിൽ നിന്ന് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിഷറഹി അഷറഹിരി ഏതാ അഷറഹി ഇക്കോന്നുലിമമില് സാലിഹത്താനുപത ഒരത്യാവശ്യമായ കാര്യം അടുപ്പാൽ ഞുന്തർ താളിക്ക മുന്നാറാത് അത് അളവ് നോയിക്കോട്ടെ എന്ന് അപ്പൊ നല്ലോണ്ടുള്ള രീതിയിൽ മറ്റു വലിയ ചെറിയ ഇനി മക്കുറൂഹും മുബാഹും മന്തൂബും പറയണം അത് പറയാ വകാരിഹു സുആലഹു ലി നഫ്സിഹി ثم أباحوه لأهل جنسه وكرهوا അവർ വെറുത്തിട്ടുണ്ട് സുആലഹോലി നഫ്സിഹി സ്വന്തം നഫ്സിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സുആല് അവർ എന്താക്കും എഹ്തിയാജ് വന്നാലും ചോദിക്കൂല നിന്നെ സ്വന്തം നഫ്സിന്റെ അല്ല അത് അവർ കറാഹത്താക്കിയിട്ടുണ്ട് സുമ്മ അബാഹുഹു അവർ അത് ഹലാലാന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്ക് ലിയാല് ജിൻസി ഓന്റെ ജിൻസായ ആളുകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാൾ വന്നുപോയി ഓനെ സഹായിക്കാൻ വേണ്ടിട്ട് ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാന്ന് പറയും പല ജിൻസിപ്പെട്ട ഒരാൾക്ക് വേണ്ടി വലം ഞുദ്ദു പക്ഷെ അവർ അതിനെ കണക്കാക്കിയില്ല പിന്നെ സ്വാലിപ്പെട്ട സ്വാലിലല്ല ഇടുന്നു ഇതെന്താ ഒരു അദ്ദേഹത്തിന്റെ ഒരു സഹായിക്കാനും വേറെ ആൾക്ക് കൊടുപ്പിക്കാനുള്ള ഒരു അവനായിട്ട് പ്രവർത്തിക്കുന്നു إذ كان خير الخلق في أترابه يسأل أعيانا إلى أصحابه خير الخلق على نبي صلى الله عليه وسلم തങ്ങൾ ഫി അത്രാബിഹി തങ്ങൾ അത്രാബിയിൽ യസ്അലു അഹ്യാന ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഒരു ഫക്കീർ വന്നിട്ടുണ്ട് ആ എന്നാ കൊണ്ടുവരിന്നു അസഹാബിമാരെക്കൊള്ള തങ്ങൾ എന്താക്കുന്നുണ്ട് ചോദിക്കാറുണ്ട് അപ്പൊ തങ്ങൾ ചെയ്ത പണി മോശമാണെന്ന് പറയാൻ നിവൃത്തിയില്ലല്ലോ അല്ല അപ്പൊ ഈ അത്രാബിന്റെ വേന എന്താ അത്രാബ് എന്ന് പറഞ്ഞാൽ ബാഴ്സത്താക്ക് അത്രാബ് എന്ന് പറയും സമകാലികന്മാർന്നും പറയുന്നുണ്ട് അപ്പൊ ഈ അത്രാബ് കൊണ്ട് ഉദ്ദേശം അസഹാബിമാരാണോ അല്ല മുൻകഴിഞ്ഞ അമ്പിയാക്കളാണോ രണ്ടാമല്ല ഉള്ളു തങ്ങൾക്ക് അത്രാബ് എന്ന് പറയുമ്പോ തങ്ങളോട് അസഹാബിമാരിൽ സമകാലികന്മാരാകുന്നത് ഒക്കുന്നില്ല എന്താ അവരോടൊപ്പം ഇല അസഹാബി അസഹാബിമാരോട് ചോദിച്ചതപ്പം പറയും ചെയ്തിട്ടുണ്ടല്ലോ ലഫത് കൂട്ടാകുന്നില്ല അത്തറാബുള്ള പിന്നെ മുൻകഴിഞ്ഞ അമ്പിയാക്കളാക്കണോ തങ്ങൾ ഇസ്മാനീയങ്ങളായ അമ്പിയാക്കൾ അപ്പൊ എന്തോണം മുൻകഴിഞ്ഞ അമ്പിയാക്കൾ സ്വാല നടത്തിയിരുന്നു എന്ന് തെളിവ് വേണം എല്ലാവരും കൊടുക്കുന്നുണ്ട് അറിയാം ഫീർ ചോദിക്കൽ കറാഹത്താണ് ഇത്തിഫാക്കാണ് ആർക്കു വേണ്ടി ചോദ്യം ബഷരിയായ കൂത്താകുക ബഷരിയാ കൂത്തിന് കറാഹത്താണ് എപ്പോൾ ഹാജത്തിന്റെ നേരത്ത് മാലം ജബുരൻ ഹാലത്തിൽ ഇത്രാർ ഇത്രാറിന്റെ ഹാലത്ത് വന്നിട്ടില്ല ഹാജത്ത് ഉണ്ടെന്താനും ബഷരിയായ കൂത്താണ് താനും എന്നാ സ്വാദ് കറാഹത്താണെന്ന് ഒന്ന് ഇത്രാർ എത്തിയിട്ടില്ല രണ്ട് കൂത്തൽ ബഷരിയായി പോയിട്ടുണ്ട് ഹാലത്തുൽ ഇസ്റാർ എന്ന് പറഞ്ഞാൽ എങ്ങനെ തിരിയണേ നോക്കാനില്ല അമൽ ചെയ്യുന്ന അമലിനെ തൊട്ട് പറ്റ ലൈഫായിട്ട് ചെയ്യാൻ കഴിയാണ്ടായി പോക്കാണ് ബലഹീനമായി പോക്കാണ് ഇസ്രാർ പറഞ്ഞതിന്റെ അർത്ഥം അല്ലെങ്കിലോ അത് അമലെടുത്തിയെ കുറിച്ച് ലാഹിറായ പ്രവർത്തനം നോക്കിച്ചു അമാരുടെ ജവാറി നോക്കിച്ചു അല്ലെങ്കിൽ അത് ഫിക്യുറത്ത് ഒഴിവിന്റെ ഫിക്യുർ ഉണ്ടാവുമല്ലോ മനസ്സ് ഭാര്യ പൊയ്ച്ചിരെല്ലാം കൂടെ മനസ്സ് കൂടുന്നില്ല അപ്പൊ മനസ്സന്നെ ഒന്നും കൂടുന്നില്ല എന്ന് പറയുന്നില്ല അപ്പൊ സിക്യൂറത്ത് ലൈഫായി പോവുക അതെടുത്ത് നോക്കിയിട്ട് ബാത്തിനി ആമലിലേക്ക് നോക്കിച്ചു രണ്ടമനല്ലേ ആകുള്ളത് ഒന്ന് നാഹിനിയായ അമലുണ്ടാകും മറ്റൊന്ന് ബാത്തിനിയായ അമലുണ്ടാകും ബാത്തിനിയായ അമലിൽ ഫിക്രത്തിന് ആകെ കോട്ടം പറ്റുന്നു നടക്കാത്ത രീതി അല്ല നാഹിറായ അമലിന് കോട്ടം പറ്റുന്നു അല്ല ഇൻകാന മുസാഫിറൻ ഇല്ല മുസാഫിറ നോക്കാം കൂവത്തുവാനിൽ മത്തി നടക്കാനുള്ള കഴിവുണ്ട് യാത്രന്റെ യാത്രാ ക്ലേശം ചോദിക്കില്ല കൊഴിഞ്ഞു പോകും എന്നാൽ മുത്തറായി നോക്കാം ഇങ്ങനെയുള്ള അവസരത്തിൽ ജുബാഹുലഹു അവന് മുബാഹാണ് അയുന്തബു അല്ലെങ്കിൽ മന്ദൂപമാണ് സ്വാരി മുബാഹ മന്ദോപമാക്കാം ഫൈൻ നഫ്സിന്റെ മേൽ പേടിച്ചു പോയി സ്വാരല്ലാത്ത നിവൃത്തിയില്ല അല്ലെങ്കിൽ മരിച്ചോക്കന്നെ എന്നാ അവജബ സ്വാല് ബാജി പോയി ഏ فإن لم يبلغ ഇലൽ إلى الحال الذي وصفنا നാം ഈ പറഞ്ഞ ഹാലിലേക്ക് ഫക്കീർ എത്തിയിട്ടില്ലെങ്കിൽ ഫൽ അവൻ സബർ തന്നെയാണ് അഫദല് അള്ളാഹു ഇൽമു കൊണ്ട് മതിയാക്കൽ ആരെയും പറഞ്ഞറിയിക്കണ്ട അള്ളാഹു താൻ അറിഞ്ഞു ചെയ്തോട്ടെ മതിയാക്കുക അള്ളാഹ് അറിഞ്ഞു ചെയ്യോ അള്ളാഹു അവന്റെ റിസുക്ക് അള്ളാഹു തആല എത്തിക്കുന്നത് വരെ ഹിസാബ് എന്നാണ് അള്ളഹാനെ പറ്റി അല്ല ഫക്കത് ചെയ്യില്ല മാനസരത്ത് ഫാക്കത്തും ബി മുക്മിനിൻ ഒരു മുക്മിനായ മനുഷ്യന് ഒരു ഫാക്കത്തിറങ്ങിയിട്ടില്ല കേട്ടോ അന്തരാബില്ലായി അത് അള്ളാന്റെ ഹദ്രത്തിലേക്ക് ഇറക്കി വെച്ചു ഞാൻ ആരോടും പറയുന്നില്ല നീ തന്നെ വരാറാക്കുന്നത് അള്ളാന്റെ ഹദ്രത്തിലേക്ക് ഇറക്കി വെച്ചു എന്നാൽ പദാമത്ത് അലി ഹക്കത്തറമീൻ തലാസത്തെ അയ്യാമീൻ കത്തു മൂന്ന് ദിവസത്തിനപ്പുറം നീണ്ടുനിന്ന് സംഭവം ഉണ്ടായിട്ടില്ല മൂന്ന് ദിവസത്തിനുള്ളിൽ അള്ളാഹ് എന്തെങ്കിലും പരിഹാരമാക്കി കൊടുക്കാത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് അതാണ് ഇക്തിഫാം ബിൽമില്ല വഫീഹിക്കാത്തി ബിഷിറുൽ ഹാഫി റബിയല്ലാഹുവിന്റെ ചരിത്രത്തിലുണ്ട് അലിബിൻ അബി താലിബ് റബിയല്ലാഹു ഞാൻ കണ്ട സിന്നോമി ഉറക്കത്തിൽ കണ്ട് അമീർ അൽ മുഅ്മിനീനെ മാ അഹ്സന അത്ഫൽ അഗ്നിയ ഫുഖറാ പണക്കാർക്ക് ഫക്കീറന്മാരോടുള്ള ഖേദവും കൃതിയുണ്ടല്ലോ എത്ര മെച്ചമാണ് തലവല്ലിത്തവ അള്ളാന്റെ കൂലി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് കുറെ പണക്കാരുണ്ടാക്കുന്ന ഫക്കീറന്മാരോട് കാരുണ്യം കാട്ടുന്നു എന്തൊരു മെച്ചമായ സംഗതിയാണ് പണക്കാർക്ക് കിട്ടിയത് അപ്പൊ അലി റബിയുള്ളാന് തിരിച്ചു പറഞ്ഞു പറഞ്ഞെന്നാണ് പക്കാല റബിയുള്ളാനു എന്നു അതിനേക്കാൾ നല്ലൊരു വേറൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ നീയത്തല്ല തീഹുൽ ഫുക്കറായി അലല്ലറിയാ എന്താ വേണ്ടി തീഹുൽ ഫുക്കറായി അലല്ലറിയാ ഫൊക്കറാക്കന്മാർക്ക് എന്നുണ്ട് ഒരാത്മാഭിമാനം അകഞ്ഞകളെ മുമ്പിൽ അടിയറ വെക്കൂല അതീഹത എന്തിനാ തീക്കത്തം പിന്നെ അന്ന തിരക്കെ നമുക്ക് വാനൊക്കെ ഖനിയാക്കി അല്ല തന്നെ നമ്മളെ റമ്മിയും അള്ളാഹു തരത്തെ എടുത്ത് ഇവന്റെ അഭിമാനം അടിയറ വെക്കാതെ കണ്ടുള്ള തീഹത അഭിമാനം പിടിച്ചിക്കലി അത് ഇതിനാക്കാൻ മെച്ചമാണ് മനസ്സിലെ ആ വലില്ലായി നെറുൽ കോയിൽ ഇതാമാണ്ട് അല്ലേ ബൈത്തക്കൂലല്ല ഒരാരിഫായ മനുഷ്യൻ പറയുന്നു ഇതാമാ മതത്തിൽ കഫ ഞാൻ എന്റെ കയ്യില് നീട്ടിയാൽ എങ്ങനെ നീട്ടി അൽസമിസുൽ ഹിനാ ഹിനാനെ ആരെ ആരെക്കൊള്ള നീട്ടി ഇലാ കൈ മൻ ഒരു വൃത്തനല്ലാത്തവരെ കൊള്ളെ ഏതാ വൃത്തനെ കാല ഓം പറഞ്ഞിട്ടുണ്ട് ഇസ്അലൂനീൻ അതാണ് അള്ളാഹു എന്നോട് ചോദിച്ചോളീന്നല്ലേ ആ അള്ളാഹു അല്ലാത്തവരെ കൊള്ളെ ഞാൻ ജനന തേടിക്കൊണ്ട് കൈന കിട്ടിയാൽ ഫസല്ലെത്തി ആ കൈ പൊട്ടിപ്പോട്ടേന്ന് പറയും ആ കൈ വേണ്ട അങ്ങനത്തെ കൈ വേണ്ട സാസ്മീറു ജുഹുദീ എന്റെ ജുഹുദിന്റെ കണക്കനുസരിച്ച് ഞാൻ സബൂർ ചെയ്തോളാം ഈ സിയാനത്തെ ഐസത്തി എന്റെ ഐസത്ത് കാക്കാൻ വേണ്ടി ഞാൻ തലയിറാൻ വന്നതല്ലേ കണക്കാർ മുമ്പിൽ അടിയറോക്കാണ്ടിരിക്കുന്നു വാറുലാബി ദുഞ്ഞായ ഈ ദുഞ്ഞാവ് ഉള്ളത് കൊണ്ട് ഞാൻ പൊരുത്തപ്പെടുന്ന മഞ്ഞിയ കല്ലത്തെ എത്ര കുറഞ്ഞു പോയാലും നിരക്കടില്ല ഉള്ള ദുഞ്ഞാവ് കൊണ്ട് പൊരുത്തപ്പെടട്ടെ قال بعض الحكماء പറയുന്നു ഇസ്സുൻ നസാഹത്തി അശ്റഫ മിൻ സുറൂറിൽ ഫായിദത്തീൻ ഇതെല്ലാം കോപ്പിയതിന്റെ വാക്കുകളാണ് നസാഹത്തത ആ സ്വാഭാവിമാനം രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഇസ് അതാണ് ഏറ്റവും അഷ്റഫിന്റെക്കാൾ ഒരു പായില കിട്ടുമ്പോണ്ടാണ് സന്തോഷം ഉണ്ടാവുമല്ലോ നൂറുപ്പിലാന്നിപ്പാ കൊണ്ടാ ഒരു നൂറും കൂടെ കൊണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് നൂറുപ്പിലെ കോഡ് കിട്ടുമോ ഒരു ഫായിദ അപ്പൊ സന്തോഷം ഉണ്ടാവും അല്ല എന്താണ് ഉള്ളതിനെ കൊണ്ട് പൊരുത്തപ്പെട്ട് അഭിമാനം അടിയറാക്കാതെ കണ്ട് ബോധം ചോദിക്കാൻ നിൽക്കുന്നു നജാഹത്ത് وفي الحكمة ربما استحي العارف أن يرفع حاجته إلى مولاه اقتفاء بمشيته فكيف لا يستحي أن يرفعها لخليقته ربما استحي العارف عارفായ ഒരു മനുഷ്യൻ പലപ്പോഴും ലജ്ജിക്കാറുണ്ട് അയ്യർഫാ ഹാജത്തഹു ഇലാ മൗലാഹു മോലയായ അള്ളാഹിനോടന്നെ ഹാജത്ത് പറയും അത് ഞാൻ പറഞ്ഞിരിക്കേണ്ട ആവശ്യം എന്താണുള്ളത് ആ ഖുവാന്റെ മസീയത്തൊന്ന് മതിയാക്കിയവരായി എന്താക്കും മൗലനോട് പറയാൻ തന്നെ നടക്കുന്നു അപ്പൊ പക്കൈഫയായി പിന്നെ എങ്ങനെ നടക്കടാകാതിരിക്കും അഞ്ഞർപ്പാതി ഹരീക്കത്തിൽ കുഴപ്പമുള്ള ചോദിക്കരു പാർട്ടിക്കാർ കേക്കല്ലേ അല്ല ഏറ്റവും ഏറ്റവും ഇഷ്ടകാട്ടൊക്കെ എതിരാന്ന് അതുകൊണ്ട് ആവശ്യത്തിന്റെ പുറത്താന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞല്ല ഞാനി അന്നഹും അബാഹു സുഹാനൽ ഇഹ്വാനിഹിൽ മുഹ്താജീൻ മഹതാജീയങ്ങളായ അവരുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചോദിക്കൽ അവരെ ഹലാലാക്കിയിട്ടുണ്ട് ആരാ മഹത്താജി മുഹം അഹ്ലു ജിൻസി ഫുക്ലാ ജിൻസുൻ വല്ല അവാമ ജിൻസും വഹാദ മന്ദൂബൻ ഇത് മന്ദൂബുമാകുന്നു എന്താണ് കാരണം വനം ഞാൻ ഹാദ മിന സുആലിൽ അവർ എണ്ണീറ്റില്ല അത് അതിന്റെ തെളിവെന്താ വക്കത് ഫാലഹു അലഹിസ്സലാത്തു വസ്സലാം ചെയ്തിട്ടുണ്ട് സഹാബിമാരോട് ഹീന കഥിമു അലഹി ഉറാത്തുൻ വസ്ത്രം ധരിക്കാനൊന്നുമില്ലാത്ത കുറച്ച് ആളുകൾ വന്നു പാവപ്പെട്ടവർ വന്നപ്പോൾ ജനങ്ങളിൽ തങ്ങൾ വാങ്ങു പറഞ്ഞു ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെല്ലാം പഠിച്ചു അപ്പൊ ഏറ്റവും മാറിപ്പാടി മക്കളാണെന്ന് ആദ്യം അറിയിച്ചത് ആ ബന്ധാണ് പറഞ്ഞു കൊടുത്തത് പിന്നെ റാവി പറയുന്നു തസദ്ദഖറജുലം മിൻ ദീനാറിഹി മിൻ ദർഹിമിഹി മിൻ സായിബിഹി സുമ്മ മിൻ സായിതംബിഹി സദക്കങ്ങൾ വരാൻ തുടങ്ങിയില്ലേ തങ്ങൾ പറഞ്ഞു ഇഷ്ടക്കുന്നാറ വലവിശുക്കി തമ്രത്തിൻ ഒരു കീട് കാറൊക്കെ കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിനെ സൂക്ഷിച്ചുകൊള്ളണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ശരി വക്കക്ക ഒലിഹി ഉണ്ടാകും ആ തങ്ങൾ പറഞ്ഞതുപോലെ നിന്നിസായി പെണ്ണുങ്ങളോട് പറഞ്ഞു പറയുമ്പോ യാ മാശരൻ നിസ തസദ്ദക്കിനാണ് പെണ്ണുങ്ങന്മാർ സമൂഹമേ നിങ്ങൾ സതക്ക ചെയ്യണം വലവുമിൻ തൊലിയിക്കുന്ന നിങ്ങൾ ആവരണത്തിൽ നിന്നായാലും തിരക്കടില്ല അതിൽ അത് പറയുന്നു ആഭരണം കൊടുക്കാൻ ചിലപ്പോൾ പെണ്ണുങ്ങമാർക്ക് മടിയുണ്ടാവും വേറെന്തെങ്കിലും കൊടുത്താൽ ആഭരണം കൂടി കൊടുക്കാൻ കുറച്ച് അപ്പൊ ഒന്നുമില്ല ആഭരണം കൊടുത്താലേ പറ്റുള്ളൂ എന്നാ അതെങ്കിലും കൊടുക്കുന്നു ഇതെല്ലാം എന്തിനാ വൽക്കൊല്ലും അലഹിസ്സലാം കാണിച്ചത് മറ്റുള്ള ആൾക്ക് ചെറായ പഠിപ്പിക്കാനും ചോദിച്ചാകും കൂലി കിട്ടണം കൊടുത്താകും കൂലി കിട്ടണം വാങ്ങാൻ വന്നാക്ക് വേറെയും കൂലി അവർക്ക് കിട്ടേണ്ട കിട്ടുകയും ചെയ്തു വല ഇസാലാമാനൽ മസ്അലത്തി അതുകൊണ്ട് യാചനന്റെ മാനിയല്ല قال الشيخ زروق رضي الله عنه പറഞ്ഞു وإليه أشار بقوله إذ كان خير الخلق في أطرابه ഇതെന്നാ ഇതാന്നാ ഉള്ളത് ഇതാന്ന് വൈത്തക്കൂല താരീലല്ലേ പറയുന്നത് ഷർത്തിയല്ലല്ല ഇത് അസ്റാബ് എന്ന് പറഞ്ഞാൽ ബിത്തായിൽ മുസന്നാത്തി മേലെ പുള്ളിയുടെ താൽ തന്നെ ആ ആരാണ് മാം ഫോക്കല്ലക്കറാൻ സമകാലികന്മാരെക്കാളെ ഫോക്കിലുണ്ടാക്കാൻ എന്താ പറയുക അത്രാബ് എന്ന് പറയും കരീനി എന്താ കുറച്ച് അസ്മെത്താൻ അത്രാബ് ഇപ്പൊ ഫൈൻ അറാദ ബിഹി ഈ അത്രാദ് കൊണ്ട് മൂപ്പർ ഉദ്ദേശിച്ചതല്ല അംബിയ അലഹി സ്വലാത്തു വസ്സലാമിന് അവ അപ്പൊ ഫലാലു ഇത്തല അലാനത്തിലിൻ അമ്പിയാക്കൾ ഇതേമാതിരി സ്വാദ് ചെയ്തിരുന്നു എന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ടാവണം ബൈത്തുണ്ടാക്കിയ ബൈത്തുണ്ടാക്കിയവർക്ക് കാരണം വൈനൽ അമ്പിയ കാനു യസ് അലൂൻ അലി അസഹാബിഹിം അസഹാബിമാർക്ക് വേണ്ടി അമ്പിയാക്കൾ ചോദിച്ചിരുന്നു വൈനറാത ബിഹി കൈരുതാലിക്കാം ഇനി അമ്പിയാക്കൾ അല്ലാത്തവരെയാണ് അസ്രാബോട് ഉദ്ദേശിച്ചതെങ്കിൽ ഫലാ തഹഞ്ഞുഹുൻ ലുഹത്തു ലുഹത്ത് മാന ശരിയാകുന്നില്ല നമ്മളെ തങ്ങളുടെ കാലത്ത് അത്ര അസ്രാവികളില്ല അസഹന്ന് പറയുന്നുള്ളൂ ഇതിന്റെ അത്ര ആയത്തിറക്കില്ല അക്രാൻ അക്രാനികൾക്കാണ് എന്ത് പറയല് അത്രാബ് എന്ന് പറയല് വൽ ഹുമുൽ മുഷാരിഖുന ബിൽ വസ്ഫി വസ്ഫിൽ മുഷാരക്കത്ത് പണെന്താനും ആ അമ്പിയാക്കളെല്ലാം ഉള്ളു അസഹ അല്ലെങ്കിൽ ഇതെന്താക്കണോ വേണമെങ്കിൽ ഓർത്തു വെക്കണം വസ്തു എന്ന് പറഞ്ഞ പ്രായത്തിൽ സമകാലീമന്മാരുമാകാം അസാമാർക്കും പറയലുണ്ട് എന്ന് അന്ന് അസാമാരുടെ കൂട്ടത്തിൽ തങ്ങൾ സ്വാദ് ചെയ്തിരുന്നു എന്ന് വെക്കാം ാണുള്ള ലാഭിത്താണ് പറയുന്നത് എങ്ങനെ വലാത്ത മയൂസിറുള്ള പോയ സ്ഥലത്ത് പോയിട്ട് കിട്ടുന്നു ചിലപ്പം തടയുന്നു ഇതിൽ നിന്ന് ഏതാണ് തൃപ്തികരമെന്ന് ഈ ഫക്കീർ പറയട്ടെ തടയില്ല അതായത് പോയിട്ട് ബർമിയോടെ മടങ്ങലാണ് കൂടുതൽ തൃപ്തികരം എന്നാണോ എന്ന ഓന്റെ സ്വാല് സഹിയായ സ്വാലാം തിരിയും അല്ല പോയാലെല്ലാം കിട്ടണം ഒന്നും മടങ്ങരുത് എന്നതാണോ എന്നാൽ ഇവ പോയ പരിപാടി വിജയിക്കണമെന്നാണ് നെഫ്സ് തോറ്റിട്ടില്ല എന്ന് അതന്നെ വലാ തസീഫ് നീ വസ്തു പറയണ്ട വിസിഹത്തി സുആാലി നല്ല സഹിയായ സുഹാലാണ് എന്ന് നീ എന്താക്കണ്ട വസ്തു അറിയണ്ട ആർക്ക് ഒരാള് യു വസീറുല്ലാത്തത കിട്ടലിന് തെരഞ്ഞെടുക്കുന്നു അലല്ലിമിത ഇവൻ കൊടുക്കലിനേക്കാണ് ഈ കിട്ടലും കൊടുക്കലുണ്ടല്ല അപ്പൊ കിട്ടലിനെ മുൻഗണന കൊടുക്കലിന് മുൻഗണനയില്ല എന്നാൽ എന്ത് പറ്റൂല സ്വാദ് സഹിയാണെന്ന് പറയാൻ പറ്റൂല നേരത്തെ മറ്റേ മറ്റു പറഞ്ഞിട്ടല്ല എങ്ങനെ അല്ല അപ്പൊ വാങ്ങലും കിട്ടലും തടയപ്പെടലും നോക്കി ഏതാക്കുന്നതെന്ന് പറഞ്ഞാൽ തടയപ്പെടണം അതിന് ഇത് മറ്റൊന്ന് ഇതേതാണ് കിട്ടെന്ന് കൊടുക്കുന്നില്ല എന്നാൽ ഇവന്റെ സ്വാധീനം എല്ലാ ഇവൻ ഇസ്തിഫാറാണ് ലക്ഷ്യം നിര്യാക്കി വെക്കലാണ് മനസ്സിലാകുന്നത് സുഹാൻ എന്ന ഹാല് നമ്മൾ സമ്മതിക്കാനായിട്ടില്ല ആർക്ക് ഒരു ഫക്കീറിനെ സംബന്ധിച്ചിടത്തോളം വയോസഫു വസ്തു പറയപ്പെടലും ആയിട്ടില്ല ആ സുആാലിന്റെ പണിയിൽ അവൻ നല്ലൊരു കസ്താണ് എന്ന് പറയാനും ആയിട്ടില്ല അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതെല്ലാം ഒഴിവാക്കി കളയാം കൊടുക്കുന്നുണ്ടല്ലോ ചിലവാക്കാൻ അത് അഹ്സന ഇന്ദഹോമിനൽ കബുലിന്നാസ് ജനങ്ങളെ കാണിയും കിട്ടുന്നതിനാക്കാണിയും കൂത്തു നിൽക്കലായിരിക്കണത് അവന് അഭിമാൻ കൂടുതൽ അഹസനാവണം എന്നാലേ നടക്കുള്ളൂ അപ്പൊ രണ്ട് കാര്യം പറിച്ചു കിട്ടലും തടയപ്പെടലും തടയപ്പെടൽ അഫലാകണം അതുപോലെ കിട്ടി കിട്ടിയത് ഇവിടെ വാങ്ങി വെക്കലും കൊടുക്കൽ നോക്കിയതായിരിക്കണം ഇവനിക്ക് അഹസനി കൊടുക്കലായിരിക്കണം കാലൽ ജുനൈദുറബി السؤال سؤال പറയുന്നു لا സുആല് ജായിസല്ല തഹിയാവൂല ഇല്ല ഒരുത്തനല്ലാതെ ലിമനിൽ അഫ്വാഹു അഹബ്ബു ഇലൈഹി മിനൽ അഖദി അഹദിനേക്കാൾ വാങ്ങലിനേക്കാണ് കൊടുക്കൽ ആയിക്ക് അഹബാണോ ഓനിക്കല്ലാണ് സുഹാൽ തഹിയാവൂല ഇല്ലാലിമന്നല്ലേ സ്വാലിഹ്യങ്ങളായിരുന്നു കാനൽ അതമു ഇൻ അഹബുലഹിമിനീൽ അതാ കൂട്ടി കൂട്ടിപ്പറയുന്നതാ അതമായിരുന്നു തഹസീലിനേക്കാണ് ഓർക്ക് കൂടുതൽ പ്രതിഫലം വൽമൻ മിനൽ അപ്പാൽ കിട്ടലിനേക്കാണ് തടയപ്പെടലാണ് ഓർക്ക് ആ ഇത് അക്കബറത്തിൽ ദുഞ്ഞാ ദുഞ്ഞാവോറിലേക്ക് മുന്നിട്ട് വന്നാൽ അവർ പറയും ദമ്പൻ ഒക്കോ ബത്തുഹോ ഞാൻ ഒരു ദോഷം ചെയ്തിട്ടുണ്ട് അതിന്റെ ശിക്ഷ ഇതാ ദുഞ്ഞാവിൽ വെച്ചിട്ട് കിട്ടിപ്പോയി എന്നോട് പറയും ദുഞ്ഞാവ് വന്നാൽ ദുഞ്ഞാവ് മുഖേന നമ്മൾ ശിക്ഷിച്ചു വൈദാക്ബരൽ ഫക്കുറു ഫക്കറങ്ങാനും മുന്നിട്ട് വന്നാൽ പാലോ മറഹബം സാരിഹീൻ സാരിഹീങ്ങളെ മുഖലക്ഷണമാണിത് അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയും മോദിയല്ല അതിക്കാന്ന് അബുദ്ദർദാറോ എന്നാണ് ഇന്ത്യയിലെ ഇതാകെ ഇതിന്റെ ആരൊക്കെ മിൻഹിക്കായാത്തിയും അങ്ങനെ ഒരുപാടുണ്ട് ثم ختم الباب بمسألة التجريد ഈ തജ്രീദാണ് പറയാൻ പോകുന്നത് അതിൽ പറയാം അപ്പൊ بمسألة التجريد ഈ തജ്രീദ് എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ട് ദുഞ്ഞാവിന്റെ ഒരു ഷോൽ ഒന്നും വേണ്ട ഫുൾ ടൈം വിവാദത്താക്കുന്ന പരിപാടിയാക്കിയാൽ എന്താണ് നോക്കാം والشغل دون الكسم بالعبادة مع التمكن ورأي السادة ബിൽ ഇബാദത്തി ആണ് താലൂക്കർത്തിക്കാണ് ഇബാദത്ത് കൊണ്ട് ശുഗലാവൻ എങ്ങനെ നൂനൽ കസ്ബി കസ്ബ് എടുക്കുന്നേ ഇല്ല കസ്ബേ വേണ്ട അത് മഹബ് തവക്കുലി തവക്കുലുണ്ട് മഹബ് എന്ന് പറഞ്ഞിട്ടുണ്ട് തജരീദിന്റെ തവക്കുലുണ്ട് ഞാനേത് തവക്കുൽ അസ്ബാബോടുള്ള തവക്കുലും ഉണ്ട് അസ്ബാബ് ഇല്ലാണ്ട് തവക്കുലും ഉണ്ട് തജരീദിന്റെ തവക്കുൽ അല്ല മഹബ് തവക്കുൽ അപ്രകാരം സാധാ തിങ്കൾ റയ്യുമുണ്ട് എന്ന് പറഞ്ഞത് സുആലു ആഹിറുൽ മക്കാസീബ് അതൊരു ഹരീതെന്ന് പറയും അവസാനത്തെ പതിനെട്ട് അടവ് കഴിഞ്ഞിട്ടൊരു അടവുണ്ടല്ല അവസാനത്തെ അതാണ് സുആലി മക്കാല പിന്നെ റസാലിമം പറയുന്നു പൈൻ സബത്തീ നഫ്സിക്ക നിന്റെ മനസ്സിൽ സുബൂത്തായി തെളിഞ്ഞാൽ അപ്പൊ ആദ്യ ഇൽമു പറയും ഒരേ അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ആദ്യ ചില മുഖദ്യമായ ഇൽമുകളല്ലോ അതിന്റെ മബാദി ഇൽമാണ് നിന്റെ മനസ്സിൽ സുബൂത്തായി അന്നേക്ക് കശ്പ് കൊണ്ട് കശ്പുണ്ടാകുമ്പോൾ ബസീറത്തുമ്പോൾ തെളിയുമ്പോഴാണ് അക്കുൽ ജക്കീനാകുമ്പോ കശ്പ് ആയത്തിക്കാരൻ ജാസിമിൻ അല്ല ജാസിമായത്തിക്കാർ ഉണ്ടെങ്കിൽ തക്രീത് മതിയെങ്കിൽ തക്രീതിൽ കൂടി അല്ലെങ്കിൽ ഇത്തതിലാലിൽ കൂടി രണ്ട് പഠിക്കാം അക്കീതന് രണ്ട് വർത്തവയില്ലപ്പാ എങ്ങനെയല്ലോ മൂന്ന് വർത്തവയാണ് ആകാം എൽമുൽ ജക്കീനും അയിനുൽ ജക്കീനും അക്കുൽ ജക്കീനും അല്ലെ എൽമുൽ ജക്കീൻ എന്താണ്ടാല് തക്രീത് അയിനുൽ ജക്കീനിലോ ദലീലിന്റെ അടിസ്ഥാനം ഇസ്തിലാലി ഹക്കുൽ യക്കീൽ എന്താ ഉണ്ടാകലി കശ്ഫ് ഇയാൻ അപ്പൊ ബി കശ്ഫിൻ എന്ന് പറഞ്ഞത് ഹക്കുൽ യക്കീലിന്റെ മർത്തവയായി ഏത്തിക്കാദും ജാതിമില് രണ്ട് മർത്തവയിലും ഒന്ന് ജാതിമായ തക്കലീത് അത് മതിയെന്ന് എന്ന് പറയുന്നത് എടുക്കല് അല്ലെങ്കിൽ ആ ദലീൽ അടിസ്ഥാനത്തിലുള്ള ഏത്തിക്കാദും ജാതിമ എന്തോ ആവട്ടെ ഈ മൂന്നാലൊന്നുകൊണ്ട് നിനക്ക് ഞാൻ മനസ്സിൽ സുബൂത്തായി അന്നൂലായിലുള്ള ഫലാ വേണ്ടി തവക്കുൽ ശരിയാണെങ്കിൽ എന്റെ മനസ്സിൽ കൂട്ടായി ഒന്ന് വഴത്തക്കത്ത മഴതാലിക്ക അതോടൊപ്പം നിനക്ക് എത്തിക്കാതെ ജാതിമായി എങ്ങനെ തമാമൽ ഇൽമി വൽ കുതിരത്തി അള്ളാഹു താലാക്ക് ഇൽമിന്റെ തമാമുണ്ട് കുതിരത്തിന്റെയും തമാമുണ്ട് എന്നപ്പോ രണ്ട് വസ്തു അള്ളാഹുന്റെ സിഫാത്തിൽ നിന്ന് ഇൽമിലും കുതിരത്തിലുമുള്ള കാര്യമുണ്ടല്ലോ എന്തിനുള്ള കുതിരത്ത് അലാഖിഫായത്തിൽ നിബാദ് അടിമകൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തിട്ട് കരി നിർത്തിക്കൊണ്ടു പോകണ്ടല്ലോ അതിന് ആവശ്യമായ എൽമുമുണ്ട് കുതിരത്തുമുണ്ട് പോരാ ഈ വേറെ സിഫാത്ത് വേണം ثم تمام العطف والعناية والرحمة بجملة العباد പടപ്പുകളോട് മൊത്തത്തിൽ റഹ്മത്ത് കാരുണ്യം ഇനായത്ത് ഹുർഫ മുതലായവയും അവന് തമാമുണ്ട് അപ്പൊ എത്ര ഒരുമിച്ച് കൊള്ളണം എൽമ് വേണം കുതിരത്ത് വേണം റഹ്മത്തും വേണോ എന്ന് വന്നു അക്കമ്മ ചർച്ച ചെയ്യുമ്പോൾ ബണ്ടിലേക്ക് ചർച്ചയിലുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ അക്കിന്റെ കാലത്തിൽ വരും ആ മാത്രമല്ല നാലാമത്തെ അക്കീത കുതിരത്തുൻ അള്ളാഹുവിന്റെ കുതിരത്തിന്റെ അപ്പുറം മറ്റൊരു കുതിരത്ത് ഇവിടെ ഇല്ല എന്ന് ഉറപ്പിക്കുക വലാവറ അവന്റെ ഇൽമിന്റെ അപ്പുറം മറ്റൊരു ഇൽമും ഇല്ല രണ്ട് എന്നിട്ട് മൂന്ന് സിഫത്തല്ലുണ്ടിയത് ഇൽമും ഒതുറത്തും റഹമത്തും ഇത് മൂന്ന് തമാമായിട്ട് അള്ളാക്കിയുള്ള ഇതിന്റെ കൂടെ ഓർന്നില്ല എന്ന് കൂടി വേണം അല്ലെങ്കിൽ എന്താക്കും ഓണ്ടെന്നില്ല നമുക്ക് ഇപ്പുറം പോവാപ്പാ എന്നിരിക്കുമല്ല ഓണത്തില്ലെങ്കിൽ നമുക്ക് ഇപ്പുറം പോവാം അങ്ങനെ വരാൻ പാടില്ല ഈ പറയപ്പെട്ട അള്ളാഹുവിന്റെ കുതിരത്തിന്റെ അപ്പുറം വേറെ കുതിരത്തും ഇല്ല വാന്റെ ഇൽമിന്റെ അപ്പുറം വേറെ ഇൽമും ഇല്ല വാന്റെ ഇനായത്ത് റഹ്മത്തിന്റെ അപ്പുറം വേറെ ഇനായത്തും ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇത്തക്കല അതിന് ജവാബ് ഇതിന്റെ ഫൈസ് തമസാന്റെ ഇത്തക്കര കൽബുക്ക നിന്റെ കൽബ് ശരിക്ക് ചാരിയിരിക്കും കലാമഹാൻ സംശയിക്കണ്ട അലൈഹി ആ റബ്ബിന്റെ മേൽ വഹദഹു മാത്രം ചാരിക്കും വല ആ വഹദവന്റെ മഫൂം തന്നെയാണ് വലം എൽ തക്കത്ത് ഇലാ കൈഹി വിവജിഹിൽ വജിഹിൽ ഒരു വജിഹിൽ കൂടിയും നകുല മറ്റൊരാളെ കൊള്ള തിരിയൂല വല ഇല നഫ്സിഹി വല സ്വന്തം നഫ്സിലേക്കും തിരിയൂല അപ്പൊ ലാഹവല വലാഹൂത്തില്ല ബില്ലായിയാണ് തവക്കല്ല ആദ്യ അടിസ്ഥാനാക്കേണ്ടെന്നാണ് റസലിമ പറഞ്ഞത് ഇന്നൽ ഹൗലി എന്നുള്ളത് എന്താണ് ഇബാറത്തുന്നതിൽ കുതിറ കുതിരത്തിനെ തൊട്ട് ഇബാറത്താണ് വല ആ ഈ പറയപ്പെട്ട ഒരവസ്ഥ നിന്റെ കൽബ് നീ എത്തിക്കുന്നില്ല എന്ന് വെക്കാം എന്തുകൊണ്ടായിരിക്കും അതിന്റെ സബബ് ഈ ഹാന്റെ നമീറത്തേക്കാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഏതേ ഹക്കുൽ യക്കീനായിട്ട് ഈ അക്കീലുണ്ടല്ലോ അള്ളാഹുല്ലാത്ത ഫായിലില്ല പിന്നെ അവന്റെ തമാമിൽ എൽമുണ്ട് തമാമിൽ കുതിരത്തുണ്ട് ജബറം ഓറൊന്നുമില്ല ഈ അവസ്ഥ എന്നിട്ട് കൽബ് ഓന്റെ ചായ എന്ന അവസ്ഥ എത്തിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം അഹദു അമ്രൻ രണ്ടാറൊന്നാം രണ്ട് കാരണം ഉണ്ട് അവിടെ രണ്ടിൽപ്പെട്ട ഏതെങ്കിലും ഒന്നോ രണ്ടും കൂടെ കൂടിയോ ഉണ്ടാവും ഒന്നിക്കൽ ഇമാ ജക്കീൽ ഒന്നിക്കൽ ജക്കീൽ ഇല്ലായ്മ കൽബി അല്ലെങ്കിൽ കൽബിന് വഴഫുണ്ട് മറന്നുഹു അതിനെ മറന്നുവാകാം ഇങ്ങനെ ബിത്തീനായി ജുബിനി ധൈര്യക്കുറവ് എന്നിട്ടൊന്നുണ്ടല്ല ജുബിനി അത് കൽബിന്റെ മുകളിലും മൂടിപ്പെട്ടുപോയി അപ്പൊ ധൈര്യമില്ലായ്മ അക്കാരണത്താൽ കൽബന്തായി മറന്നു പിടിച്ചിട്ട് ബലഹീനമായി പോയി യക്കീനൊക്കെ ഉണ്ട് പക്ഷെ ഈ ജുബിന് കാരണത്താൽ കൽബൻ ആ യക്കീമ നിൽക്കുന്നില്ല അത് തീരെ യക്കീനില്ലായ്മ രണ്ടാമൊന്നാം തുമ്മക്കാല പിന്നെ മൂപ്പർ പറയുന്നു വൈതങ്കശപലൊക്കെ മാനത്തവയും മൂപ്പർ കുറേ ഷോർട്ടാക്കിയിട്ടാ അതിന്റെ രക്തഭാഗം മാത്രമേ പറയുന്നുള്ളൂ എലിയലിങ്ങനെ തന്നെ ഭാഗത്ത് കാണൂല ശരി ആ ആടി വാർത്ത കൊടുത്തിട്ടുണ്ടല്ലേ നല്ലത് ഒന്ന് വായിച്ചാൽ എന്ന് പറയുന്നു തവക്കുല് പൂർത്തിയാവുന്നതല്ല അപ്പൊ കൽബിന് നല്ല കുമ്പത്തുണ്ടാക്കിയേ നടക്കുള്ളൂ കാരണം ഈ ഹാലത്ത് വരാത്തത് ഒന്നിക്കൽ കൽബിന് കുമ്പത്തിനായിട്ട് അല്ലെ യക്കീനിലേക്കെന്നല്ലേ പറഞ്ഞത് അപ്പൊ നല്ല യക്കീനും വേണം നല്ല കട്ടുറപ്പുള്ള മനസ്സും വേണം അത് കുമത്തിൽ യക്കീനും വേണം ഇത് ബിഹിമ ആ കുമ്മ യക്കീനിന്റെ കുമ്മത്ത് കൊണ്ടും പിന്നെ കൽബിന്റെ കുമ്പത്ത് കൊണ്ടുമാണ് അത് കൽബിനാണല്ലോ യക്കീൻ വരേണ്ടത് അപ്പൊ കൽബ അതിന് മഹല്ലാണ് മഹല്ലത്തിന് കുമ്പത്ത് വേണം ഇറങ്ങുന്ന ഹാലാകുന്ന യക്കീനും കുമ്പത്ത് വേണം ഈ രണ്ട് കുവ്വത്ത് കൊണ്ട് മാത്രമേ കൽബിന് സമാധാനം കിട്ടുകയുള്ളൂ എന്നല്ലേ കൽബിന് ഇളകി കളിക്കൂ അതും ആദ്യ തുമ്മാനീരത്തും കിട്ടുകയുള്ളൂ അത് മക്കാല വൈദങ്ക സഫലത്തമാണ് തവക്കുൽ ഇപ്പൊ തവക്കുലിന്റെ ഏകദേശം നമുക്ക് മനസ്സിലായി അല്ലേ വാലിംതൽ ഹാലത്തല്ലത്തി സുമ്മീത്ത് തവക്കുരൻ തവക്കുൽ എന്ന് പേര് പറയപ്പെട്ട ആ ഹാലത്തിനെയും നമുക്ക് അറിഞ്ഞത് കൽബിന്റെ ഹാലം ഫാലം നീ അറിഞ്ഞോ അന്ന തിൽക്കൽ ഹാലത്ത ലഹാഫിൽ കുമ്മത്തി വന്നോക്കി തലാഹു റജാത്തിൻ തവക്കുൽ എന്ന് പറഞ്ഞു മൂന്ന് ദർജയുണ്ട് അൽ ഊല ഒന്നാമത്തെ ദർജ മാ ദക്കറുണ്ടാഹു നാം ഇപ്പം പറഞ്ഞത് തന്നെ എന്ത് ബഹുമാന്യക്കൂന ഹാലുഹു ഫി തആല വസിഖതി ബി കഫാരതിഹി വൈനാതിഹി കഹാലിഹി ബി സിക്കത്തി ബിൽ വക്കീൽ എന്നതാ അത് ചെറിയ പടി അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ അതുപോലെ അള്ളാഹുത്താല വേണ്ടുന്ന കാര്യം ചെയ്തു തരും എന്നുള്ള വിഷയത്തിലും ആരമാതിരിയാവുക നമ്മ ഒരു കാര്യം ഒരു വക്കീലാക്കി ഒരാളെ ഏൽപ്പിച്ച് അന്ന് ആ വക്കീലിന് മൂലം എത്ര കേസിന്റെ കാര്യങ്ങളൊക്കെ എത്ര എത്തിമതി എന്ന് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഒരു കോൺട്രാക്ടർക്ക് ഏൽപ്പിച്ച് ഓരോ മട്ടം പോലെ ചെയ്തോളൂ എന്നിട്ട് നമുക്കൊരു സമാധാനം കിട്ടുന്നതാ അത്രയെങ്കിലും ഉണ്ടാകും അതിന്റെ ഒന്നാം മടിയാകുന്നു ആ വക്കീലിന്റെ സ്ഥാനത്ത് അങ്ങനെ നിർത്തിയാൽ മതി രണ്ടാമത്തേത് അക്കുവ ഇതിനാക്കാണ് ശക്തി കൂടിയതുണ്ട് അയ്യക്കൂന ഹാലുഹു മഅല്ലാഹിക്ക ഹാലി തിഫിലി മഅ ഉമ്മിഹി ഒരു ചെറിയ പിഞ്ചാമായ കുഞ്ഞ് ഉമ്മാനോടൊപ്പം കൂടിയാൽ ഈ കുഞ്ഞിന് ഉമ്മാനെ മേലുള്ള എത്തി മതത്തെടുത്തോളുണ്ട് അതുപോലെ നോക്കാം ആ കുട്ടിക്ക് ഉമ്മാനല്ലാത്ത ആരും അറിയില്ല അറിയില്ല വല ഇല്ല സിവാഹ ഉമ്മയല്ലാത്ത വേറെ ആളൊക്കെ ഉള്ള അതിനെന്താക്കല്ലോ മനസ്സമാധാനത്തിന് അണിയൂല്ല ഉപ്പാനെ കൊണ്ടുകൊണ്ട് വരൂല വലായത്തമത് ഇല്ല ആ ഉമ്മാനല്ലാതെ എത്തിമാതും ചെയ്യൂല ഉമ്മാനെങ്ങാണ് കണ്ടുമുട്ടിപ്പോയാൽ താല്ല കബിക്കുല്ലി ഹാലിം ബിരേലിഹ ഏതൊരവസരത്തിലും കോന്തലിയും പിടിച്ചിട്ട് മടിക്ക് എറിയുന്നത് ഒറ്റ തൂക്കം ഒരു ബേഡി വരട്ടെ എന്തെങ്കിലും ആട്ടെ വൈന്നാബഹോ അമ്രംപി ഫി റൈബത്തിഹ ഉമ്മ ഗായിബായ അവസരത്തിൽ അതിനെന്തെങ്കിലും പേടിക്കേണ്ട കാര്യം വന്നാലേ കാൻ അമ്പല സാധിച്ചില്ല ഇസാനിഹി അവന്റെ നാവിലേക്ക് ആദ്യം ഓടി വരുന്ന ലഫ്സ് യാ ഉമ്മാന്നാണ് അപ്പൊ ആ സ്ഥാനത്ത് യാ അള്ളാന്ന് വരണം ഉമ്മുഹു എന്ത് കാര്യം മനസ്സിൽ ആദ്യം ഓടി വെച്ച ഉമ്മ ഉമ്മയായിരിക്കും എന്റെ മനസ്സിൽ ഹാത്തറായിട്ട് വരിക ഉമ്മയോട് പറഞ്ഞു കൊടുക്കൂ കാരണം ഉമ്മ മഫുസഹു അവന്റെ അഭയകേന്ദ്രം എവിടെയാണ് ലിയന്നു കത് വസിക്കബി കഫാലത്തിഹ വശഫക്കത്തിഹ വലിയ കാരുണ്യമുണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നടത്തിത്തരും എന്നുള്ളതുകൊണ്ട് വല്ലാത്ത ഉത്തൂക്കാണ് മിന്നു ആ കുട്ടിക്ക് ഉത്തൂക്കുണ്ട് ഇന്നാലൈ സത്യബി താടിക്കത്തി എന്നെ എല്ലാവരും ചാടി ചുമ്പോടിയും പോകില്ല എന്ന് എവിടെ പോകുന്നുണ്ടെങ്കിൽ എന്നെ ഒക്കെ തീർക്കാണ്ട് എന്റെ കാര്യം നോക്കാണ്ട് ഉമ്മ പോകില്ല എന്ന് കുട്ടിക്ക് ഉറപ്പുണ്ട് ആ ബോധം എങ്കിലും അള്ളാന്റെ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് ഉമ്മക്കാല എന്നിട്ട് ഹസാലിമാൻ പറയുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും തമ്മിൽ എന്താ വ്യത്യാസം ഒന്നാമക്കാമും രണ്ടാമക്കാമും രണ്ടാം മക്കാമും ബൈനഹാദ ഈ രണ്ടാമത് പറഞ്ഞ ദർജന്റെയും വബൈനൽ അബ്ബലി ഒന്നാമത് പറഞ്ഞ ദർജന്റെ വ്യത്യാസം അന്നഹാദ ഈ രണ്ടാമത് പറഞ്ഞ കുട്ടിന്റെ ഉദാഹരണം ഉണ്ടല്ല വക്കീലും കേസുകാരനും തമ്മിലുള്ള വ്യത്യാസത്തില് എന്തുണ്ട് ഇവന് ഫീസ് കൊടുക്കാൻ പോക്ക് അന്വേഷിക്കാൻ പോക്ക് മറ്റു മറച്ചിട്ടുണ്ട് ഇവിടെ ഒന്നുമില്ല എല്ലാം ചെയ്തോളും ഇന്നഹാദ കത് ഫനീഫി തവക്കുലിഹി അൻ തവക്കുലിഹീൻ തവക്കുലാക്കിയെന്ന കാര്യം തന്നെ ആയിക്കോർമ്മയില്ല കുട്ടിക്ക് അവരുടെ മനസ്സിൽ എന്റെ ഉമ്മാരെ തവക്കിലാക്കി ചോദിച്ചേക്കട്ടെ ആ ഇല്ലൊന്നും അറിയില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് വരുന്നത് ഈ അള്ളാനെ പറ്റി അറിയില്ല അത് മുജാഹിദിരിക്കും നിങ്ങൾക്ക് അള്ളാനെ വിളിച്ചുകൂടെ അപ്പൊ നമുക്ക് നല്ല ഇപ്പൊ തോന്നുന്നു ആരും കേട്ടില്ലല്ലോ എന്നിട്ടോ തവക്കോൽ ആക്കി എന്ന കാര്യം തന്നെ ഫന കഴിച്ചാലല്ലോ എന്നാണ് ഈ കുട്ടിയില് നേരെ പറഞ്ഞില്ല അന്നഹു ഇത് ലൈസയിൽത്തഫിദ് തവക്കുരു ഹക്കീക്കത്തി ആ കുട്ടിന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ വക്കാത്താക്കിയിട്ടുണ്ട് അതിന്റെ ഹക്കീക്കത്തിൻ്റെതാണോ അതിന്നതാ ചെയ്യാന്നൊന്നും ഒരു വേണ്ട വേണ്ടുന്നെല്ലാം ചെയ്യുന്നാന്ന് മറ്റേ സ്ഥലത്തെന്തുണ്ട് ഫയലോടെ കൊണ്ടേക്കണ്ട് ഇക്കലോടെ കൊണ്ടേണ്ടത് എപ്പോ വരണ്ട് എപ്പോ ഹാജരാണ്ടെന്നെല്ലാം ചോദിക്കുമല്ലോ വ്യത്യാസമുണ്ട് മൻ ഇലൽ മുത്തവക്കലെ അലി ആരമേലാണോ തവക്കിലാക്കി ഓനേ കാണുന്നുള്ളൂ ഞാൻ പണിയെടുക്കുന്നതായി തന്നെ തോന്നുന്നില്ല ഫലാമദാലി കൽബിഹീന് മുത്തവക്കലുവൻ അലേഹിയായ ആ ഉമ്മയല്ലാതെ മറ്റൊന്ന് കൽബിലേക്ക് പ്രവേശനം തന്നെ കൊടുത്തിട്ടില്ല വമ്മല്ലവലു ഒന്നാമത്തെ ഉണ്ടല്ലോ വക്കീലിനെ കൊണ്ടേറ്റ് മതി നാളെ മതി അത് ഇപ്പൊ മുത്തവക്കിലുവൻ അയാൾ തവക്കിലാക്കി ബി തക്കല്ലുഫി വൽ കസിബി ഓൻ കുറച്ച് മറ്റോനെ കണക്കിലെടുത്ത് ഓനെ അറിഞ്ഞ് ഓനക്ക് ഇത് പറ്റുമോന്നെല്ലാം പരിശോധിച്ച് ചിലപ്പോ ചോദിച്ചറിഞ്ഞ് കൊടുക്കേണ്ടതെല്ലാം എല്ലാം എത്ര പീസാവുന്നെല്ലാം അന്വേഷിച്ചിട്ടാന്ന് നമുക്ക് അരിയിപ്പിക്കുന്നത് തക്കല്ലിപ്പോ ഒരു കസ്ബല്ലാണ് നടന്നിട്ടുണ്ട് വളൈസ ഫാനിയൻ അൻ ഓനെ തവക്കുലിനെ തൊട്ട് ഫാനിയായിട്ടില്ല നടക്കുന്നില്ല എന്ന് കണ്ടാ പോട്ട് പോകാനോ ഈ വാക്കിന് ഒരാളേക്ക് പോകും ചേട്ടുണ്ട് അന്നറത്ത് മൂന്നാമത്തെ ദർജ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആകുന്നു അഞ്ഞക്കൂന ബൈനേതയില്ലാഹി അള്ളാഹു സുബാനുവത്താരാന്റെ മുമ്പിൽ അവൻ ആകലാണ് മിസലൽ മയ്യത്തി ബൈനേതയിൽ വാസിലെ കുളിപ്പിക്കുന്ന ആളെ കൈമ കിട്ട മയ്യത്തിന്റെ മാതിരി അവലാണ് ഒരു തരത്തിൽ എത്തിയാറില്ല ലാ യുഫാരിക്കുഹു ഇല്ല അന്നഹു ഇല്ല ഫി യറാ നഫ്സഹു മയ്യത്തൻ ലാ യുഫാരിക്കുഹു ഈ കുളിപ്പിക്കന്റെ കൈമേലുള്ള മയ്യത്തിനാക്കാണ് ഒരു വ്യത്യാസം കൂടെ കാണൂല പക്ഷെ എന്തെന്ത് മയ്യത്തിന് ഷുറൂർ ഇല്ല ഇവർക്ക് ഉണ്ട് എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം കണക്കാം ഒരു വ്യത്യാസം ഉള്ളൂ അന്നഹു യറാ നഫ്സഹു മയ്യത്തൻ ഇവന്റെ നഫ്സിനെ മയ്യത്തായിട്ടാ കാണും ഇങ്ങനത്തെ മയ്യത്ത് തുഹാജിക്കുൽ കുതിറത്തുൽ അസലിയത്തു അസലിയായ കുതിറത്തേതാ അള്ളാഹുവിന്റെ അബുദിന്റെ ജുസീയായ ഹദീസായ കൂവത്തല്ല അസലിയായ കുതിറത്ത് അവനിങ്ങനെ ചലിപ്പിക്കുകയാണ് കമാ തുഹദ്ദിക്കു യദുൽ മയ്യത്ത ആദിലിന്റെ കൈ മയ്യത്തിനെ ചലിപ്പിക്കുന്നത് പോലെ ഈ വ്യക്തി ആരാന്നറിയോ അല്ല ഈ കവിയ യക്കീലുഹു അവന്റെ യക്കീനൊക്കെ ശക്തി കൂടിയ വ്യക്തിയാണ് എങ്ങനെ കൂടി അള്ളാഹുവിന്റെ കുതിരത്ത് ഇറാദത്ത് മറ്റുള്ള സിഫാത്തുകൾ അതിനകത്തുണ്ടാകുന്ന ആസാറുകൾ ഹർക്കാത്തുകൾ വരാനുള്ള സ്ക്രീം പോലെ മജാരിൽ മക്കാവിയത് ഒഴുകാനുള്ള ഒരു സ്ഥാനം മാത്രം അതിൽ കൂടി എല്ലാം ഒഴുകണം അള്ളാഹ് സിഫാത്ത് അള്ളാഹ് തഹരിയത്ത് വെളിപ്പെടുത്തണമെന്ന് ഇന്നിൽ കൂടി വരട്ടെ അള്ളാഹ് ബസ് വെളിപ്പെടുത്തണം എന്നിൽ കൂടി ഇങ്ങനെ കണ്ടു കൊടുക്കുന്നു ഇതാ നോക്കാറാണ് എനിക്കല്ലാ കാവലായിട്ടുണ്ട് എനിക്കല്ല വാസിത്തായിട്ടുണ്ട് എനിക്കല്ല റാജിക്കായിട്ടുണ്ട് എനിക്കല്ല അഹൂവായിട്ടുണ്ട് ഇങ്ങനെ എന്നല്ല ഹാദിയാക്കി ഹാദിയായി അജില്ലായിട്ടുണ്ട് എന്റെ എക്കോ എന്തെങ്കിലും